അധ്യായം ഇരുപത്തിയേഴ് ഇസ്രയേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ ഇരുപത്തിനാലായിരം പേർ ഒന്നാം മാസത്തേക്കുള്ള ഒന്നാം കൂറിന് മേൽവിചാരകൻ സബ്ദിയേലിന്റെ മകൻ യശോബയാം അവന്റെ കൂറിൽ ഇരുപത്തിനാലായിരം പേർ അവൻ പേരസിന്റെ പുത്രന്മാരിലുള്ളവനും ഒന്നാം മാസത്തെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു രണ്ടാം മാസത്തേക്കുള്ള കൂറിന് അഹൂഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയുമായിരുന്നു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസത്തേക്കുള്ള മൂന്നാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ ബനായാവ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് തലവനുമായ ബനായാവ് ഇവൻ തന്നെ അവന്റെ കൂറിന് അവന്റെ മകനായ അമ്മിസാബാദ് പ്രമാണിയായിരുന്നു നാലാം മാസത്തേക്കുള്ള നാലാമത്തവൻ യോവാബിന്റെ സഹോദരനായ അസാഹേലും അവന്റെ ശേഷം അവന്റെ മകനായ സബദ്യാവും ആയിരുന്നു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ അഞ്ചാം മാസത്തേക്കുള്ള അഞ്ചാമത്തവൻ ഇസ്രാഹ്യനായ ഷംഹൂദ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ആറാം മാസത്തേക്കുള്ള ആറാമത്തവൻ തെക്കോവ്യനായ ഇക്കേശിന്റെ മകൻ ഈര അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസത്തേക്കുള്ള ഏഴാമത്തവൻ എഫ്രൈമിരിൽ പെലോന്യനായ ഹേലസ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസത്തേക്കുള്ള എട്ടാമത്തവൻ സർഹ്യരിൽ ഹൂഷാത്യനായ സിബെഖായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഒമ്പതാം മാസത്തേക്കുള്ള ഒമ്പതാമത്തവൻ ബെന്യാമീന്യരിൽ അനാഥോത്യനായ അബിയസർ അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പത്താം മാസത്തേക്കുള്ള പത്താമത്തവൻ സർഹീരിൽ നെതോഫാത്യനായ മഹാരായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസത്തേക്കുള്ള പതിനൊന്നാമത്തവൻ എഫ്രൈമിന്റെ പുത്രന്മാരിൽ പിരാധോന്യനായ ബനായാവ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസത്തേക്കുള്ള പന്ത്രണ്ടാമത്തവൻ ഒത്നിയേലിൽ നിന്നുത്ഭവിച്ച നെതോഫാത്യനായ ഹെൽദായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഇസ്രയേൽ ഗോത്രങ്ങളുടെ തലവന്മാർ രൂപന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയസർ ഷിമയോന്യർക്ക് മയഖയുടെ മകൻ ഷഫത്യാവ് ലേവ്യർക്ക് കെമുവേലിന്റെ മകൻ ഹഷബ്യാവ് അഹരോന്യർക്ക് സാദോ യഹൂദയ്ക്ക് ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലിഹു ഇസാഖാരിന് മീഖായേലിന്റെ മകൻ ഒമ്രി സെബൂലൂന് ഒബദ്യാവിന്റെ മകൻ ഇസ്മയ്യാവ് നഫ്താലിക്ക് അസ്രിയേലിന്റെ മകൻ എരിമോത്ത് എഫ്രൈമ്യർക്ക് അസസ്യാവിന്റെ മകൻ ഓശയ മനശയുടെ പാതിഗോത്രത്തിന് പെദായാവിന്റെ മകൻ യോവേൽ ഗിലയാദിലെ മനശയുടെ പാതിഗോത്രത്തിന് സഖരിയാവിന്റെ മകൻ ഇദ്ദോ ബെന്യാമീന് അബ്നേരിന്റെ മകൻ യാസിയേൽ ദാന് യരോഹാമിന്റെ മകൻ അസരയേൽ ഇവർ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാർ ആയിരുന്നു എന്നാൽ യഹോവ ഇസ്രയേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല അത് നിമിത്തം ഇസ്രയേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവിദ് രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല രാജാവിന്റെ ഭണ്ണാരത്തിന് അദിയേലിന്റെ മകനായ അസ്മാവേത് മേൽവിചാരകൻ നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡികശാലകൾക്ക് ഉസിയാവിന്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിന്റെ മകൻ എസ്രി മേൽവിചാരകൻ മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ഷിമയി മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞ് സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ശിമ്യനായ സബ്ദിയും മേൽവിചാരകൻ ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചുവെക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ശിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ ഒട്ടകങ്ങൾക്ക് ഇസ്മായേല്യനായ ഓബീലും കഴുതകൾക്ക് മെരോനോത്തിനായ യഹദ്ദയാവും മേൽവിചാരകർ ആടുകൾക്ക് ഹഗ്രിയനായ യാസീസ് മേൽവിചാരകൻ ഇവർ എല്ലാവരും ദാവീദ് രാജാവിന്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു ദാവീദിന്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായൊരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു ഹക്മോനിയുടെ മകനായ യഹിയേൽ രാജകുമാരന്മാരുടെ സഹവാസി ആയിരുന്നു അഹിതോഫേൽ രാജമന്ത്രി അർഖ്യനായ ഹൂഷായി രാജമിത്രം അഹിതോഫേലിന്റെ ശേഷം ബനായാവിന്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ രാജാവിന്റെ സേനാധിപതി യോവാബ്